ഞങ്ങൾക്കുള്ള ശ്രേയസും സമാധാനഭംഗമില്ലാതെയുള്ള നിലയും നിൽദാനമാം കാണായ സർവത്തിനും കാരണസ്വരൂപമേ തൂണായി ഞങ്ങൾക്കു നീ സർവകാലവും നിൽപ്പൂ രാത്രിയും ഈ സാധുക്കളായ ഞങ്ങളെത്രയുമനർഹമാം താവകരക്ഷണത്തെ സുസ്ഥിരമനുഭവിക്കുന്നുണ്ടു ജീവദ്രുവിൻ സമാസ്വാദാൽ ജീവനും പോഷിക്കുന്നു സർവസാക്ഷിയാം ഭവാനേതൊരു പദാർത്ഥത്തെ നിർവ്യാജം സ്വകാന്തിയാൽ ശോഭനമാക്കുന്നില്ല അപ്പദാർത്ഥത്തിനൊരു സംസ്ഥിതി ഭവിക്കുവാൻ അല്പവുമിടയിൽ യാതൊരു ലോകത്തിലും വാനഗോളങ്ങൾ ഭൂമി സിന്ധു എന്നിവകളിൽ പാനം ചെയ്വതു ഭവൻ മഹാത്മ്യമൊന്നു മാത്രം ആനന്ദമയമാകുമീ ഉഷസീശനെ നിന്മാനാതീതമായുള്ള മഹിമാവിന്റെ ചിത്രം ശോണവർണ്ണത്താൽ ദിഗ്ധമാക്കുന്നു മന്ദവാദം നാനാദിക്കിലും തവ ഗുണസൗരഭ്യം ചേർപ്പൂ നിൻവിസ്മയാവഹമാം കൗശല്യം മൂലം മഞ്ഞുതുള്ളികളെ കാരണത്താൽ കുറിപ്പാൻ തുടങ്ങുമ്പോൾ കാര്യഗൗരവം ചിന്തിച്ചറച്ചു നിന്നിടുന്നു പിന്നെയും തുടരുന്നു ഇങ്ങനെ പലവുരു ചെയ്യിലും തൃപ്തിപ്പെടാതങ്ങവൾ സകലവുമൊടുവിൽ മായിക്കും ഉഷസിൻ ഗർഭത്തിൽ നിന്നാരൂഢ സുഷമയ മനസ്സിനാർക്കും അതീവാനന്ദമുണ്ടാം വിധം കനകച്ചേല ചുറ്റിപ്പുതച്ചു മയൂഖമാം ജനിത ശ്രീ വിളങ്ങും മകുടം ചൂടിയർക്കൻ എന്താവോ ഗംഭീരമാം യാ യാത്രയ്ക്കു പുറപ്പെട്ട സുന്ദര വൃന്ദാരകനെന്ന പോൽ തോന്നിക്കുന്നു കിളികളിളങ്കളസ്വനത്താൽ നിൻ വൈഭവമളവില്ലാതെ വാഴ്ത്തുന്ന കർമ്മശാഖ തോറും കഴിഞ്ഞോരന്ധകാര ചെളിച്ചാർത്തകറ്റിത്തൻ വഴിഞ്ഞ കൃപമൂലം വെളിച്ചവെൺകളിയാൽ ലോകമാസകലവും മൂടിയ മുദാകര ശോകമേലാതെങ്ങളെ കാത്തുകൊൾകനിശവും ഈ വിധം പ്രാർത്ഥനം ചെയ്തീശന്റെ പാദാംബുജം ഭാവനാപൂർവം കൂപ്പിച്ചരിതം ധന്യമാക്കും ആദമഹൗവമാരിൻ ജീവിതമത്രേ സാക്ഷാൽ ജീവിതമെന്നു ചൊൽവാൻ ന്യായമുള്ളതു നൂനം വേദവിഹാരത്തിലെ പത്തൊൻപതാം അധ്യായമായ സോതു നഗരം പരിഷത്ത് സമ്മേളനത്തിൽ അവതരിപ്പിച്ചു അങ്ങനെ പ്രഥമസ്ഥാനം വേദവിഹാരത്തിന് ലഭിച്ചു ഇതിനെപ്പറ്റി മഹാകവി വള്ളത്തോൾ പറയുന്നത് ഇപ്രകാരമാണ് തിരുവനന്തപുരത്ത് ചതുർത്ഥ സാഹിത്യ പെൻഷൻ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്ന സഹൃദയരുടെ കരൾച്ചെവിയിൽ ഒരു കളകാഞ്ചിക്വണിതം ഇന്നും മാറ്റലിക്കൊള്ളുന്നുണ്ടാകും അത് സോതോം നഗരത്തിൽ നൃത്തം വെച്ച സൈമൺ സരസ്വതിയുടേതാണെന്ന് പറഞ്ഞാൽ വേദവിഹാരം ശരിക്കും വിമർശിക്കപ്പെട്ടു കഴിഞ്ഞു നിഖിലഗുണനിലയന ജനബ്രാഹ്മിനാദരാൽ നിർവാപണം ചെയ്ത കാനാന്തിശയ്ക്കൊരു മഹിതതര രജതമയ മേഖലാരൂപമായി മങ്ങാതൊഴുകുന്നു യോർദാന്തരംഗിണീം ഇതിനുടയ തടമധിക സുന്ദരം മാനവർ ഈക്ഷിച്ചു നിന്നുപോം കാഴ്ചതൻ ഭംഗിയിൽ ഫലതരു നികരമധ സസ്യ പാരം തിളങ്ങുന്ന പൈമ്പുൽ പ്രദേശവും ശബള മുതിരുമൊരു പൂവല്ലി സംഭരിച്ചിടുന്ന സങ്കീർണ ശോഭയും നികടഭുവി ഒരു കാട്ടിൽ ചരിക്കുന്ന നീടുറ്റ സിംഹശാർദൂലാദി സംഘവും നിഖില ജനഹൃദയമതു നിർവൃതിക്കൊള്ളുന്ന നീടജഗാന നിനാദ നികരവും കൃഷകഗണമനുനിമിഷമടിപണിയുമുത്തമ കൃഷ്യർഹമാ ആകും നദീമാതൃകങ്ങളും അതിപരുഷ ഹൃദയനൊരു മാനവൻ കാൺകിലും ആനന്ദലീനനായി തീരാതിരുന്നിട തടിനിയുടെ തടമതിനു നിടില തിലകായുധം സോതോമഭിഖ്യയാർന്നുള്ളവൻ പട്ടണം വടിവിനൊടു വിലസി വിബുധേന്ദ്ര ലോകത്തിൻ്റെ വൻപും പ്രതാപവും കീഴടക്കും വിധം നിരവധികഥന നിജയ സമജ സമ്പന്നരായി നിസ്തുലൈശ്വര്യരായി തീർന്നു തദ്വാസികൾ ലോത്ത് എന്ന പ്രഭു ചെറുപ്പത്തിൽ സ്വർഗസുഖം അനുഭവിക്കുകയും അതിന്റെ ശേഷം ധനസമ്പാദന വ്യാമോഹ നിമിത്തം പിതൃവ്യനായ അബ്രഹാമിനെ വിട്ടുപിരിയുകയും ചെയ്യുന്നു പക്ഷേ സോദം നഗരത്തിൽ വ്യതിതാശയനായി ലോത്ത് കഴിഞ്ഞുകൂടുന്നു ജോർദാൻ നദീതീരത്ത് പോയി അല്പം സമയം ചെലവഴിക്കുന്ന ലോത്തിന്റെ മനസ്സിൽ വിവിധങ്ങളായ ചിന്തകളും അവയോട് ബന്ധം പുലർത്തുന്ന പൂർവകാല സ്മൃതികളും ജീവിതാനുഭവങ്ങളും പൊന്തിപ്പൊന്തി വരുന്നു ഇരുചിരതടലസിത മൂന്നു ഗുണത്തിൽ നിന്നാവിർഭവിക്കുന്നു ലോകമമ്മട്ടു നീ മലമുകളിൽ ഒഴുകി വരുമുത്സത്രയത്തിൽ നിന്നുത്ഭൂതനെന്നറിഞ്ഞത്ഭുതം മേ പരം തവ മൃദുല ശിശുത ബഹുരമണമതിലൽപ്പവും താപമെന്തെന്നറിയാതെ താൻ മേവിനീ ഭവതുപരി പടരുമൊരു പാലാശവല്ലികൾ ഭംഗിയിൽ നിൻ തൊട്ടിലായിരുന്നില്ലയോ ഇളവയിലിലിനുടയ പൊൻകര സ്പർശനാലിൻപമാം വണ്ണം വിളങ്ങിത്തിളങ്ങിയും ശരദൃതുവിലഖില ഹൃദയാനന്ദകാരിയാം ശീതാംശുവിൻ പയോഭാസിലാറാടിയും ശിവജനക ചെറുധുനികൾ ചേർന്നു നീ കുർദനം ശീലിച്ചൊരക്കാലമാനന്ദദായകം ചെറുകരടുമതി തെളിവോടാവിഷ്കരിക്കും അശുദ്ധാന്തരംഗനായി തന്നെ ഇരുന്നു നീ തവസലിലമതിൽ മുഴുകി ഒരുവനുമിറന്നതായി തഥ്യമല്ലാതുള്ള വാക്കുമന്നില്ലകോ രുചിര തുറന്ന് ഭൃതഗതി തുടരുമൊരു നിന്നുടെ രാവമെന്താനന്ദമേകി ഹൃദന്തരെ അരുവീതി പുകളിയലും അരുമ നിലയാർന്ന നിന്നർഭകത്വത്തെ കുറിച്ചുള്ള മർശനം ചെറുതുമൊരു കലുഷമറിയാതുള്ള മാനുഷ ശ്രീയെ അനുസ്മരിപ്പിക്കുന്നു ലോത്തിന്റെ മനസ്സിലുളവാകുന്ന ഉത്കടമായ വികാരത്തിന്റെ പ്രതിസ്പന്ദം അനുവാചകരിൽ ഉളവാകുന്നു ലോത്തിന്റെ ശിഥിലീകൃതമായ മനസ്സ് ഒരു വസ്തുതയിൽ നിന്ന് മറ്റൊന്നിലേക്കും വർത്തമാനകാലത്തിൽ നിന്ന് ഭൂതകാലത്തിലേക്കും തിരിച്ചും കുതിച്ചു പായുന്നു നിമിഷമിട കൊണ്ടുപോയി സ്വപ്നോദനം പോലെ നീങ്ങി നിൻ വെള്ളമിരുണ്ടു തുടങ്ങിതേ തവ മൃദുള ശിശുതയിൽ വിഹാരരംഗായുധം താപപഹം മൊറോമെന്ന ജലാശയം വളരെ അകലത്തായി ഗാലീലിയൻ കടൽ വാഴുന്നിടവും നിനക്കിൽ ദവിഷ്ടമായി ഗതബഹുലമായി ഉരത നിന്നുടെ വാർദ്ധകം ഗണ്യമാം വണ്ണം ജ്വരാതിസംപീഡിതം സവിധമതിലതിഭയതമെന്തു കേൾക്കുന്നു നീ സിന്ധുവിൻ ഗർജനമല്ലോ ഉരോദന സവിധമതിലതിഭയതമെന്തു കേൾക്കുന്നു നീ സിന്ധുവിൻ ഗർജനമല്ലോ ഉരോദന ജനക സഹജനുട സംസർഗ ഞെട്ടിയിൽ മാനസമ്മോദാതിപൂർവമിരുന്ന ഞാൻ മതപവന ബലസഹിതവാനേന ഭ്രഷ്ടനായി മത്ത സോതോമ്പുരിക്കുള്ളിൽ പതിച്ചൊരു മരണനിഭചരിതമതു ദർശനത്തിനാൽ മച്ചിത്തരംഗത്തെഴുമ്പുന്നു നിർഭരം ഭവതുദയഗിരിതടമതിന്നു മൂവായിരം പാദമടിയിലാണല്ലോ ഭവാനുടെ പതനമത സാമാന്യ താഴ്ചയിലാണുക പാദമിനിക്കുമി വണ്ണമെന്നോർക്ക നീ മമ ജനക സഹജനുട നിയമനിഷ്ഠാദികൾ മാനാതിലംഘിയായി പോകുന്നുവെന്നുമേ ഹൃദയമതിലനു നിമിഷമോർത്തു ദ്രവ്യാർജനം ഹൃദ്യമായി ചെയ്യുവാൻ തുടങ്ങിനേനേ കഥ ഒരു ദിവസം ഒരു കലഹമുണ്ടാ ഒറ്റ തിരിഞ്ഞു പിതൃവ്യനെ വിട്ടു ഞാൻ പശുനിവഹധന നിജയ പൃഥക് ഗണയുക്തനായി പശ്ചിമദിക്ക് നിന്നിങ്ങോട്ടു യാത്രയായി കലുഷമയ നഗരീതിൽ മുഖ്യനായി പാർക്കിലും കാലുഷ്യമേറ്റം വളരുന്നു മാനസേ അണുവളവു സുഖമിവനു നഹി നഹി ദിവാനിശം ആശാരഹിതനായി തീരുന്നു ഞാൻ സഖേ ഇങ്ങനെ നാനാവികാര വിചാരങ്ങളുടെ ഉഗ്രമായ സംഘടനത്താൽ ഹൃദയം പൊട്ടി തകരുവാൻ തുടങ്ങുമ്പോൾ ഈശ്വരനിൽ ആത്മസമർപ്പണം ചെയ്ത് സമാധാനം കണ്ടെത്തുന്നു ഗുണമുടയ പിതൃസഹജ ഗോകണ്ഡക ക്ഷേത്ര സന്നിഭമാകുമി സുദമപുരി നടുവിലൊരു പൗരത്വമാർന്നു ഞാൻ സുവ്യധിതാശയനായിരിക്കുന്നിതാ അവസിതിയിലിവനു പരുമപകടമിതെന്തുവാനന്ധകൂപത്തിനകത്തു പതിക്കയോ അതിദുരിതനിധികളോടു കുടിപഴകി വാഴുകയാൽ അഗ്നിപ്രളയത്തിലാണു നശിക്കയോ ഇതി മനസ്സി പെരുതു ഭയമുണ്ടായിടുന്നതാലീശ്വരാ നീ മാത്രമാലംബനം വിഭു പിഴ മുഴുവനഴകൊടു പൊറുത്തു നിൻ കാരുണ്യ പീയൂഷവർഷം പൊഴിക്കേണമെന്നിൽ നീ ജഗദധി ഭജനി മരണരഹിതവ ഭക്തര കൊട്ടും ഭയം നേരിടാതഹോ സസുഖമിക ഭവജലധി താണ്ടുവാനുള്ളൊരു സംക്രമീതം ഭവാനെന്നതു നിർണയം തവ ചരണയുഗ വികജ നളിനമതിലൂറുന്ന തേന്തുള്ളി നിത്യവും ആസ്വദിച്ചുള്ളിലേ വിവശതകളഖിലമപി ദൂരീകരിച്ച് പിൻവൈ മുഖ്യമാർന്നങ്ങനേക സംവത്സരം സിതുമപുരി മരുധരയിലങ്ങുമിങ്ങും പരം തിണ്ടാടി ഭഗ്ന മനോരഥനായിത തിരുസവിധമണയുമൊരു മധുകരമഹം മമ തൃട്ടും ക്ഷുധയും ശമിപ്പിക്ക ശർമ്മദ പ്രജിനഗണമഥന ചണ നിജമഹിത ഭാഷിത വ്രാത എന്നെ നീ വീണ്ടുകൊള്ളണമേ കാരുണ്യവാരിതേ വിഷയ വിഷജലനിധിയ നീന്തുവോരെന്നെ നീ വീണ്ടുകൊള്ളണമേ കാരുണ്യവാരിതേ ലോകത്തിന്റെ വിചാരധാരയെ സ്വതം ദഹനത്തിന്റെ ജൈവഭാവമാക്കിയതിലും അതിലൂടെ സ്വതം നഗരമാകുന്ന വിഷയ വിഷസർപ്പത്തിന്റെ ഭയാനകവും ബീഭത്സവുമായ രൂപം വരച്ചു കാട്ടുന്നതിലുമാണ് സൈമന്റെ അത്യുത്കൃഷ്ടമായ കലാനൈപുണ്യം നാം കാണുന്നത് ഭയജനകരജനി ഇതുവിധമവർ കഴിച്ചിട്ടു കൊള്ളും വിധവും ദുരിത ജയദഹനനുടെ കീലയാൽ ഭൂതലം ചുട്ടുപൊട്ടിച്ചര പുരിക്കുമേൽ ഗതകരുണമഖില ജഗദധിപതി നഭസീന്നു ഗന്ധകമഗ്നിയും വർഷിച്ചു ഘോരമായി ഗഗനപഥമിതിനുടയ നാന്തിയായിട്ടഹോ ഗംഭീരശബ്ദം മുഴക്കി പൂവെങ്ങുമേ ജ്വലനഖന ഘടകളുടെ നടുവിനിടിവാളുകൾ ജാതരോഷം പരന്നാകാശവീതിയിൽ പ്രളയമതിലുയരുമൊരു ചണ്ടവാദങ്ങളും പ്രത്യുൽക്രമിച്ചു നിഷ്പ്രത്യൂഹമാം വിധം നിമിഷ സമയം കൊണ്ടു ദിവ്യ ശുശുക്ഷനെ നിന്ന ക്ഷണം അധ്യാത്മരാമായണം സുന്ദരകാന്ഡത്തെ അനുസ്മരിപ്പിക്കുന്ന ഇത്തരം ശീലികൾ പദധ്വനന ശക്തിയുടെ മാതൃകകളാണ് വിഷയ വിഷ സർപ്പമേ നിന്നെ വിട്ടോടിലും വിദ്രുതം നീ പാഞ്ഞുതം ദംശിപ്പു മർത്യരേ ഹൃദയമതിലണുവളവു ലിപ്സയുണ്ടെങ്കിലോ സംയമിതാനും സ്കലിക്കും സുനിഷ്ഠയിൽ മുനിയുടെ മനം കരണ്ടൂർധ്വമാക്കിയിടുന്ന മൂഷികനത്രേ വിഷയാശ നിർണയം ദഹനനെ അശിച്ചിടാം വിസ്താരമേറുന്ന ജലനിധി കുടിച്ചിടാം ക്ഷോണീധരത്തിനെ കരമതിലെടുത്തിടാം മാനസത്തിൻ യമം പെരുതു പണി സാധിച്ചുകൊള്ളുവാന സംശയം മനുഷ്യർക്ക് ഭുവി നഗരി അതിലധികുതകമാർജിച്ച സ്വത്തുകൾ നാരീ മതല്ലിക ഓർത്ത നേരം ദൃശ പരവശത പെരുകിയവൾ പിന്നോട്ടു നോക്കിനാൾ പാപഹന്താവിൻ നിദേശമൂർക്ക ജഗദധിപവാക്കിന്നു മാറുപാടായി പ്രവർത്തിച്ചു നശിക്കുന്നു തന്റെ പ്രിയസുതനായ ഇസഹാക്കിനു വേണ്ടി ഒരു പെൺമണിയെ സ്വന്തം നാട്ടിൽ നിന്നും സ്വന്തം കുലത്തിൽ നിന്നും എടുക്കണമെന്നുള്ള അബ്രഹാമിന്റെ കൽപ്പനയനുസരിച്ച് കൃത്യനായ എലയാസർ പ്രഭാതത്തിൽ യാത്രയാവുന്നു പനിമതി മങ്ങി സ്വരമ്യ കണ്ടേ ദിനമണി ചാത്തി കിഴക്കുതിക്കും പനി നീർ തളിച്ചു വിഭാതവാദം കനികൾ വഹിച്ചു ദ്രുമങ്ങൾ നിന്നു ഇരുളിന്റെ സന്താന വൃന്ദമെല്ലാം പുരകളിൻ മൂലയിൽ പോയൊളിച്ചു ഭുവനത്തിനാ വിട്ടുപൂശാൻ ഹരിതശ്വശിൽപി ശ്രമം തുടങ്ങി തളിർമേൽ നിരന്നുള്ള മഞ്ഞുതുള്ളി ഒളി ചേർന്നു മാണിക്യമായി വിളങ്ങി ഉടനെ സവിതാവിൻ ദീപ്തി മൂലം പിടയുന്നു നീരാവിയായ ശേഷം ഇതു കണ്ടു മാലിനാൽ രക്തവർണ്ണ പതനത്തോടും പല്ലവോർ കരങ്ങൾ ചലമാണു സർവവും എന്ന തത്വം തലയാട്ടി സമ്മതിക്കുന്നു ഭാരം യാക്കോബും ഫറവോനും തമ്മിലുള്ള സംഭാഷണം തത്വചിന്താ പ്രധാനമാണ് സാഹിത്യ വിരക്തിയില്ലാത്ത ഇത്തരം ഭാഗങ്ങൾ നമ്മുടെ സാഹിത്യത്തിലെ ഒന്നാന്തരം വിരക്തി സാഹിത്യമാണ് ചണ്ടമരൂത്തിനാലോടും മേഘപിണ്ടമെന്നോണം പറന്നു ഈ വിധം നോക്കിടും നേരം നരർക്കീകയാൽ മാത്രം അല്ലംബോ നൈരാശ്യം മൂലവും ദുഃഖം आप्राद्वाद्नाम् भविपू जन्ममदितरं दितराम् दुख्धं। देह भर्मा प्रयत्नवु दुख्धं। समुदयं दुख्धं। काला पदं बहु दुःखम् सम्पन्ननावतु दुःखम् भिक्षयं दुःखम् अतिदुःखम् मानापिकांक्षयं दुःखम् അപമാനാഭിഭൂതിയും ദുഃഖം നിധിമാ ദുഃഖാനുഭൂതിക്കു തന്നെ ജാതരി ഭൂവിൽ മാനുഷരെല്ലാം വിവേദേന മമ മാനസവേദിമീതെ വിളങ്ങും സർവേശ്വര സോദര പരിത്യക്തനായി മറ്റൊരു സാഖ്യമീ ധരണിയിലില്ലാതുള്ളൊരു സാധുവിന്മേൽ കാരുണ്യം വൃക്ഷം പതിപ്പിക്ക ചാരുവാം നിന്റെ ദിവ്യ വെളിച്ചം ശോഭിപ്പിക്ക കോരമാപത്തിൻ്റെ വഴുതൽ പ്രദേശത്തും സാരമാമൂന്നുകോലായി നിൽക്കുന്നു ചിൽക്കാതൽ നീ അന്ധകാരത്തിൽ വിദ്യുൽ പ്രദീപം പുഷ്ടി നൽകും അന്ധസുദാരിദ്ര്യത്തിൻ പറയാം കോടി തന്നിൽ സുജ്ഞാനമജ്ഞാനത്തിൽ ജീവാതുമരണത്തിൽ പ്രജ്ഞാനസ്വരൂപി നീ എന്തിനിക്കല്ലാതുള്ളൂ നിരതനാകും മമ മാനസവേദിമീതെ വിളങ്ങും സർവേശ്വര ഭാഷ സാഹിത്യം ചരിത്രം പുരാണം മതവിജ്ഞാനം പാശ്ചാത്യവും ഭാരതീയവുമായ ദർശനങ്ങൾ എന്നിവയിൽ അദ്ദേഹം നേടിയ വൈദുഷ്യം അത്ഭുതകരമായിരുന്നു സ്വപരിശ്രമം കൊണ്ട് സംസ്കൃതത്തിലും തമിഴിലും അഗാധ പാണ്ഡിത്യം അദ്ദേഹം നേടിയെടുത്തു English Hindustani Telugu Karnatakam Greek Latin Hebrew Syriac എന്നീ ഭാഷകളും ആ പ്രതിഭാശാലി വശമാക്കി മുപ്പത്തിനാലാമത്തെ വയസ്സിൽ അധ്യാപക ജോലി രാജിവെച്ചു മുഴുവൻ സമയം മത സാഹിത്യങ്ങളിൽ ആമഗ്നായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപതിൽ വേദവിഹാരം മഹാകാവ്യം എഴുതാൻ തുടങ്ങി ഒരു വർഷത്തിനുള്ളിൽ പൂർത്തിയായി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയൊന്നിൽ ആ കൃതി പ്രസിദ്ധീകൃതമായതോടെ സൈമണിന്റെ കവിയശ കേരളത്തിന്റെ സീമുകളെ ഉല്ലംഘിച്ച് പ്രസരിച്ചു വേദവിഹാരവും അധ്യാത്മരാമായണം കിളിപ്പാട്ടും തുല്യ മൂല്യങ്ങളെന്ന് സാഹിത്യ പഞ്ചാനനം മുതൽ പേർ മൂല്യനിർണ്ണയം ചെയ്തിട്ടുണ്ട് മുന്നൂറിലധികം ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു യദുകുലകാമ്പോജിയും നീലാംബരിയും തോടിയും ഭൈരവിയും അതിവിദഗ്ധമായി അദ്ദേഹം കൈകാര്യം ചെയ്തു അമൃതനിഷ്യന്തികളും ഭക്തിരസോദ്ദീപകങ്ങളുമായ ആ ഗാനങ്ങൾ ആയിരമായിരം നമസ്കാരങ്ങൾ കവിശ്രേഷ്ഠന്മാരിൽ നിന്നും നേടിയെടുത്തു അദ്ദേഹത്തിന്റെ കൃതികളെ ഖനന നിബന്ധനങ്ങൾ ചരിത്രകൃതികൾ വ്യാഖ്യാനങ്ങൾ സംഗീതകൃതികൾ കാവ്യവാങ്മയങ്ങൾ എന്ന അഞ്ചിനമായി തിരിക്കാം ദക്ഷിണാപഥം മുഴുവൻ പര്യടനം നടത്തി അദ്ദേഹം മതപ്രഭാഷണങ്ങൾ നടത്തി മഹാകവി ഉള്ളൂർ കേരള സാഹിത്യചരിത്രത്തിൽ ഇങ്ങനെയാണ് മഹാകവി കെ വി സൈമനെ ശ്ലാഘിച്ചിരിക്കുന്നത് ശബ്ദസൗഷ്ഠവം ഗാനകുശലത വാഗ്മിത്വം മുതലായ സിദ്ധികളെ കൊണ്ട് ഏത് സദസ്സിനെയും വശീകരിക്കാനുള്ള ശക്തി അദ്ദേഹത്തിന് അധീനമായിരുന്നു ആ വിശാല ഹൃദയൻ ഒരു മതത്തെയും ദുഷിച്ചില്ല സരസകവി മൂലൂർ രേഖപ്പെടുത്തിയത് ഇങ്ങനെയാണ് സൈബിളെ ഹിന്ദുക്കൾ ഹിന്ദുവായും ക്രിസ്ത്യാനികൾ ക്രിസ്ത്യാനിയായും ഗണിച്ച് ആദരിച്ചു വിശ്രമമെന്തെന്നറിയാത്ത ആ മഹത്തായ ജീവിതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഫെബ്രുവരി ഇരുപതിന് നിത്യവിശ്രാന്തിയിലാണ്ടു